ജ്ഞാനയോഗത്തിൻ്റെ അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ മഹത്വം ശ്രീകൃഷ്ണൻ അർജുനനോട് വീണ്ടും ഊന്നിപ്പറയുകയാണ് അപിചേദശി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമ സർവേഭ്യ പാപകൃത്തമ എല്ലാവരെക്കാളും പാപം ചെയ്തവനാണെന്ന് അപിചേതസി അങ്ങനെയാണെങ്കിൽ പോലും സർവം ജ്ഞാനപ്ലവേനൈവ അറിവിൻ്റെ വഞ്ചിയിൽ കയറി സർവം എല്ലാ വിധത്തിലുള്ള വൃജിനം പാപത്തെയും സന്തരിക്ഷ്യസി അതിജീവിക്കാൻ നിനക്ക് സാധിക്കും ഘോരമായ പാപം ചെയ്താൽ പോലും ഘോരമായ പാപം ചെയ്താൽ പോലും അറിവ് ജ്ഞാനത്തിലൂടെ അതിൽ നിന്ന് നിനക്ക് മോചിതനാകാൻ സാധിക്കും യഥൈധാംസി സംസിദ്ധോ അഗ്നിർ ഭസ്മസാൽ കുരുതേ അർജുന ഏധാംസി എല്ലാവിധത്തിലുള്ള വിറകുകളും അല്ലെങ്കിൽ തീ കത്തുവാൻ ഉപയോഗിക്കുന്ന ഫ്യൂവലുകൾ സംസിദ്ധോ അഗ്നിർ ഭസ്മസാത് കുരുതി അഗ്നി കൊണ്ട് ഭസ്മമായി പോകുന്നത് പോലെ ഹേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാൽ കുരുതേ തഥാ ജ്ഞാനാഗ്നി എന്ന അഗ്നിയില് സർവകർമ്മങ്ങളും ഭസ്മസാൽ കുരുതേ ഭസ്മമായി പോകുന്നു ജ്ഞാനാഗ്നിയാണ് the net result of all karma എന്ന് നീ മനസ്സിലാക്കണം ഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യത്തെ പവിത്രം ഇഹ ഇവിടെ പവിത്രമായിട്ട് ന വിദ്യത ഇല്ല ഏതിനു തുല്യമായിട്ട് ജ്ഞാനേന സദൃശം ജ്ഞാനത്തിന് തുല്യമായിട്ട് പവിത്രം എന്ന് പറയത്തക്ക വിധത്തിൽ മറ്റൊന്നുമില്ല ജ്ഞാനമാണ് ഏറ്റവും പവിത്രമായിട്ടുള്ളത് തത് സ്വയം യോഗസംസിദ്ധി കാലേനാത്മനിവിന്ദതി ജ്ഞാനത്തിൻ്റെ മഹത്വം തത് ആ മഹത്വം സ്വയം തന്നെത്താനെ യോഗസംസിദ്ധി യോഗിയുടെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ കാലേനാത്മനിവിന്തതി സ്വയം കാലക്രമത്തിൽ തൻ്റെ ആത്മാവിൽ തന്നെ അത് മനസ്സിലാക്കാവുന്ന അവസ്ഥയിലേക്ക് നീ എത്തിച്ചേരും അതായത് കാലക്രമത്തിൽ ജ്ഞാനത്തിന് തുല്യമായിട്ട് മറ്റൊന്നുമില്ലെന്ന് നീ മനസ്സിലാക്കും ജ്ഞാനമാണ് ഏറ്റവും പവിത്രമായിട്ടുള്ളത് ശ്രദ്ധാവാം ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ ശ്രദ്ധയോടുകൂടി തത്പര ഏറ്റവും ഉജ്ജ്വലമായ അവസരത്തിൽ സംയതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്ത് ഒരു വ്യക്തി ശ്രദ്ധാവാനായി ഇരിക്കുകയാണെങ്കിൽ ലഭതേ ജ്ഞാനം അദ്ദേഹത്തിന് ജ്ഞാനം ലഭിക്കുമെന്ന് ഉറപ്പാണ് ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാധികച്ചതി ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ പരമമായ ശാന്തിയെ സാവധാനത്തിൽ അച്ചിരയണ സാവധാനത്തിൽ അധികച്ചതി പരമമായ ശാന്തിയിലേക്ക് തന്നെ ആ വ്യക്തി എത്തിച്ചേരും പരമമായ ശാന്തിയെ പ്രാപിക്കും അജ്ഞശ്ച അശ്രദ്ധദാനശ്ച സംശയാത്മാ വിനശ്യതി അശ്രദ്ധയായി പ്രവർത്തിക്കുന്നവനും അതുപോലെ തന്നെ അജ്ഞനായി പ്രവർത്തിക്കുന്നവനും സംശയത്തോടുകൂടി പ്രവർത്തിക്കുന്നവനും വിനാശ്യതി നശിക്കുക തന്നെ ചെയ്യുന്നു നാ അയം ലോകോ അസ്തി നപ്പരോ ഈ ലോകത്തിലും അദ്ദേഹം സംരക്ഷിക്കപ്പെടില്ല നപ്പരോ മറ്റൊരു ലോകത്തിലും അദ്ദേഹത്തിന് നാശത്തിൽ നിന്ന് മുക്തി നേടാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല നസുഖം സംശയാത്മന സംശയത്തോടുകൂടി കാര്യം ചെയ്യുന്ന വ്യക്തി ഒരിക്കലും സുഖം പ്രാപിക്കുകയില്ല സുഖം എന്താണെന്ന് അറിയുവാനും അദ്ദേഹത്തിന് സാധ്യമല്ല യോഗ സന്യസ്ത കർമാണം ജ്ഞാന സംഛിന്ന സംശയം അറിവുകൊണ്ട് സകല സംശയത്തെയും സംഛിന്നം ഛിന്ന ഭിന്നമാക്കി മാറ്റിയിട്ട് അതായത് കൊണ്ട് അറിവുകൊണ്ട് സർവസംശയവും തീർത്ത് യോഗ സന്യസ്ത കർമാണം യോഗിയെപ്പോലെ പോലെ കർമ്മം ചെയ്യുകയാണെങ്കിൽ ആത്മബന്ധം ന കർമാണി കർമ്മം ആത്മബന്ധമില്ലാതെ തന്നെ വർത്തിക്കുന്നു നിബദ്നന്തി ഈ കർമ്മമൊന്നും തന്നെ ആത്മാവിനെ ബന്ധിക്കുന്നില്ല എന്ന് നീ മനസ്സിലാക്കിയാലും ഹേ അർജുന ധനഞ്ജയ തസ്മാത് അജ്ഞാനസംഭൂതം ഹൃത്സ്ഥം ജ്ഞാനാസീനാത്മന ചിത്വ ഏനം സംശയം ഹൃത്സ്ഥം ഹൃദയത്തിലുള്ള സംശയം ചിത്വ ഏനം പൂർണ്ണമായും വെട്ടി ഇല്ലാതെയാക്കിയിട്ട് മുറിച്ചു കളഞ്ഞ് ഏതുകൊണ്ട് ജ്ഞാനാസിനാത്മന ആത്മാവിലുള്ളതായ അറിവ് എന്ന ആശിന വാളുകൊണ്ട് തസ്മാത് അജ്ഞാന സംഭൂതം എങ്ങനെയാ ഉണ്ടായത് അജ്ഞാനത്താൽ സംഭൂതമായിരിക്കുന്ന സംശയത്തെ ഹൃദയത്തിലുള്ള സംശയത്തെ അറിവിന്റെ വാളുകൊണ്ട് മുറിച്ചു കളഞ്ഞിട്ട് യോഗ യോഗമാതിഷ്ടോത്തിഷ്ട ഭാരത യോഗിയായിട്ട് യോഗിയെ പോലെ തന്നെ ഉത്തിഷ്ഠോത്തിഷ്ഠ എഴുന്നേറ്റാലും എഴുന്നേറ്റ് നിന്നാലും ഹേ അർജുന എന്ന് ശ്രീകൃഷ്ണൻ വിവരിച്ചു ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ജ്ഞാനകർമ്മ സന്യാസയോഗോ നാമ ചതുർത്ഥോധ്യായ ഇപ്രകാരം ശ്രീകൃഷ്ണാർജുന സംവാദത്തില് ശ്രീകൃഷ്ണൻ കർമ്മത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചും സാഖ്യയോഗത്തെക്കുറിച്ചും എല്ലാം നിരന്തരമായി വിവരിച്ചു കൊണ്ടിരുന്നു അതിൻ്റെ പരിണതഫലം കർമ്മം ചെയ്യുക എന്ന മാർഗം കർമ്മയോഗികൾ അനുശാസിക്കണം കർമ്മബന്ധം കർമ്മബന്ധമുണ്ടാകരുത് കർമ്മഫലത്തെക്കുറിച്ചുള്ള ബന്ധമുണ്ടാകരുത് കർമ്മത്തിൻ്റെ റിവാർഡിനെ കുറിച്ചുള്ള ബന്ധം ഒരു പരിധിക്കപ്പുറം ഉണ്ടാകേണ്ട കാര്യമില്ല എന്ന് വസ്തുനിഷ്ഠമായിട്ട് തന്നെ ശ്രീകൃഷ്ണൻ അർജുനനിലൂടെ നമ്മളോട് ഉപദേശിച്ചു അടുത്തതായി ശ്രീകൃഷ്ണൻ സന്യാസയോഗത്തെക്കുറിച്ചാണ് ഭഗവത്ഗീതയിലെ അഞ്ചാം അധ്യായത്തിൽ വിവരിക്കുന്നത് ആദ്യത്തെ ശ്ലോകം അർജുനൻ്റെ ചോദ്യമാണ് സന്യാസം കർമ്മണാം കൃഷ്ണ പുനർ യോഗം ച ശംസസി ഹേ കൃഷ്ണ സന്യാസത്തെക്കുറിച്ചും കർമ്മണാം അതുപോലെ തന്നെ പുനർ യോഗം ച ശംസസി പിന്നെ നീ യോഗചര്യയെക്കുറിച്ച് പറയുന്നു സന്യാസത്തെക്കുറിച്ച് പറയുന്നു കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നു അതുപോലെ തന്നെ യോഗചര്യയുടെ മഹത്വത്തെക്കുറിച്ചും നീ പറയുന്നുണ്ട് യത് ശ്രേയ ഏതയോർ ഏകം തന്മേ ബ്രൂഹി സുനിശ്ചിതം ഏതയോരേകം ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം സുനിശ്ചിതം സുനിശ്ചിതമായി നിശ്ചയിച്ചുറച്ച് തന്മേ അത് എന്നോട് ബ്രൂഹി പറയുക എന്തിനു വേണ്ടിയിട്ട് യത് ശ്രേയസ് ശ്രേയസ്കരമായിട്ടുള്ള ഏതൊന്നാണോ അത് എന്നോട് പറയുക അതായത് നീ ഇപ്പൊ യോഗചര്യയെ കുറിച്ച് പറയുന്നു കർമ്മയോഗത്തെ കുറിച്ച് പറയുന്നുണ്ടോ പലരും പറയുന്നുണ്ട് ഇതിൽ ഞാൻ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത് ശ്രേയസ്കരമായിട്ടുള്ളത് ഏതയോർ ഏകം തൻ മേ ബ്രൂഹി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നീ ഇപ്പോ എന്നോട് പറയുക ശ്രീ ഭഗവാൻ വാച ശ്രീകൃഷ്ണൻ അതിന് മറുപടി കൊടുക്കുകയാണ് സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ ഉഭൗ രണ്ടെണ്ണം നിശ്രേയസകര ശ്രേയസ്കരമായിട്ടുള്ളത് തന്നെയാണ് ഏത് സന്യാസവും കർമ്മയോഗവും തയോസ്തു അതിലാകട്ടെ കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ കർമ്മയോഗമാണ് കർമ്മസന്യാസത്തെക്കാൾ കർമ്മം വേണ്ട എന്ന് വെക്കുന്നതിനേക്കാൾ വിശിഷ്യത വിശേഷിച്ചിട്ടുള്ളത് അതുകൊണ്ട് നീ കർമ്മം ചെയ്യണം കർമ്മയോഗമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ജ്ഞേയ സ നിത്യസന്യാസി യോ നദ്വേഷ്ടി ദ്വേഷ്ടി ന കാക്ഷതി ഒരു നിത്യസന്യാസി സ്ഥിരമായിട്ട് സന്യാസം അനുഷ്ഠിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ സന്യാസി യോ ആരാണോ നദ്വേഷ്ടി ആരെയും ദ്വേഷിക്കുന്നില്ല ന കാക്ഷതി ഒന്നിനോടും അമിതമായ ആഗ്രഹമില്ല അങ്ങനെയുള്ള സന്യാസി സജ്ഞേയ അവനെക്കുറിച്ച് നീ അറിയുക നിർദ്വന്ദു അദ്ദേഹത്തിൽ ദ്വന്ദ്ത്തില് ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി സുഖം ദുഃഖം ശീതം ഉഷ്ണം നല്ലത് ചീത്ത എന്നുള്ളവയോട് പ്രത്യേകിച്ച് ഒരേ വിധത്തിലുള്ള അപ്രോച്ചുള്ള വ്യക്തി നിർദ്വന്ദ്വോ ഹി മഹാഭാഹോ സുഖം ബന്ധാത് പ്രമുച്യത്തെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിനോട് ബന്ധമില്ലെങ്കിൽ ദ്വന്ദ്വത്തോട് ബന്ധമില്ലെങ്കിൽ ദ്വേഷവും അതുപോലെ തന്നെ ആഗ്രഹവും ഇല്ലെങ്കിൽ അദ്ദേഹം എല്ലാ കർമ്മത്തിൽ നിന്നും ബന്ധമോചിതനാണ് എന്ന് നീ മനസ്സിലാക്കണം സാഖ്യയോഗൗ പൃഥക്ബാലാഹ പ്രവദന്തി ന പണ്ഡിതാഹ ഏകമാപ്യാസ്ഥിത സമ്യക് ഉഭയോർ വിന്ദതേ ഫലം സാഖ്യയോഗവും അതുപോലെ തന്നെ കർമ്മയോഗവും രണ്ടാണെന്ന് പൃഥക് ബാലാഹ പ്രവദന്തി ശിശുത്വമുള്ളവര് കുട്ടികളുടെ ബുദ്ധിയുള്ളവര് അല്ലെങ്കിൽ പഠിച്ചു വരുന്നതില് അവരുടെ ലെവല് വളരെ താഴെയാണെങ്കിൽ അപ്രകാരം ശിശുക്കളുടെ ലെവലിലുള്ള നോളജ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയും സാങ്കേയോഗവും കർമ്മയോഗവും വേറെ വേറെയാണെന്ന് പക്ഷേ പണ്ഡിതാഹ ന പണ്ഡിതന്മാരെ പണ്ഡിതന്മാര് അതൊരിക്കലും പറയുകയില്ല ഏകമാപ്യാസ്ഥിത രണ്ടും ഒരേ ബിന്ദുവിൽ തന്നെയാണ് വർത്തിക്കുന്നത് സമ്യക് ഉഭയോർ വിന്ദതേ ഫലം രണ്ടിൻ്റെയും ഉഭയോഹോ സംഘയോഗത്തിൻ്റെയും കർമ്മയോഗത്തിൻ്റെയും ഫലം രണ്ടിൻ്റെയും ഫലം അവസാനത്തിൽ ഒരേ ബിന്ദുവിൽ തന്നെ എത്തുന്നു അതായത് ജ്ഞാനയോഗത്തിലൂടെ നീ എത്തുന്ന ബിന്ദു ഏതാണോ അവിടെ തന്നെയാണ് ഹേ അർജുന കർമ്മയോഗത്തിലൂടെയും നീ എത്തുന്നത് അതേ സമയത്ത് രണ്ടും രണ്ടായിട്ട് തോന്നുവാൻ കാരണം നോളജിൻ്റെ ലെവല് താഴെയായതുകൊണ്ടാണ് ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള നോളജ് ഏത് സമയത്താണോ നിനക്കുണ്ടാകുന്നത് you can see that the jnanayoga ends in the same point where karmayoga also ends യത് സാങ്ക്യൈ പ്രാപ്യത്തെ സ്ഥാനം തത് യോഗൈരപി ഗമ്യതേ സാഖ്യൈ പ്രാപ്യതേ ഏത് സ്ഥാനമാണോ സാഖ്യയോഗം കൊണ്ട് പ്രാപിക്കുന്നത് തത് സ്ഥാനം ആ സ്ഥാനം യോഗൈരപി ഗമ്യതേ കർമ്മയോഗം കൊണ്ടും നിനക്ക് പ്രാപിക്കുവാൻ സാധിക്കും അതായത് രണ്ടും ഒരേ ബിന്ദുവിൽ അവസാനിക്കുന്നു എന്ന അർത്ഥം ഏകം സാഖ്യം ച യോഗം ച യഹ പശ്യതി സ പശ്യതി ആരാണോ സാഖ്യയോഗവും കർമ്മയോഗവും ഏകം സാഖ്യം ച യോഗം ച ഇത് രണ്ടും ഒന്നായിട്ട് കാണുന്നത് യഹ പശ്യതി അപ്രകാരം ദർശിക്കുവാൻ ആർക്കാണോ സാധിക്കുന്നത് സ പശ്യതി അദ്ദേഹമാണ് സത്യം എന്താണെന്ന് അറിയുന്നത് കാണുന്നത് സന്യാസസ്തു മഹാബാഹോ ദുഃഖം ആപ്തുമയോഗത ഹേ മഹാബാഹുവായ അർജുന സന്യാസസ്തു സന്യാസമാകട്ടെ ദുഃഖമാപ്തും അയോഗത കർമ്മയോഗമില്ലാതെ സന്യാസത്തിലേക്ക് എത്തുവാൻ ദുഃഖകരമായ അത്രയും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അർജുന കർമ്മയോഗത്തിലൂടെ സന്യാസത്തിലേക്ക് എത്തുന്നതാണ് ഏറ്റവും നല്ലത് യോഗയുക്തോ മുനിർ ബ്രഹ്മ ന ചിരേണാധിഗതി യോഗയുക്തോ മുനിഹി കർമ്മയോഗത്തോട് ചേർന്ന മുനി ബ്രഹ്മപദത്തിലേക്ക് ന ചിരേണ അധികച്ചതി വളരെ പെട്ടെന്ന് എത്താതിരിക്കുകയില്ല അതായത് തീർച്ചയായിട്ടും അദ്ദേഹം കർമ്മയോഗത്തിലൂടെ ബ്രഹ്മപദത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും വളരെ എളുപ്പത്തിൽ എത്തുക തന്നെ ചെയ്യും യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ യോഗയുക്തം കർമ്മയോഗത്തോടു കൂടി ചേർന്ന വിശുദ്ധാത്മാവ് പരിശുദ്ധമായ മനുഷ്യൻ വിജിതാത്മാ ജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ ജയിക്കുവാൻ സാധി സാധിച്ച വിജിതാത്മാ ജയിച്ചിരിക്കുന്ന ആത്മാവുള്ള വ്യക്തി സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി നലിപ്യത സർവചരാചരങ്ങളിലെയും ആത്മചൈതന്യം തന്നെയാണ് തന്നിലുള്ളത് എന്നറിയാവുന്ന ആ യോഗിയെ സംബന്ധിച്ചിടത്തോളം കുർവൻ നബി ഏത് പ്രവൃത്തി അദ്ദേഹം ചെയ്യുകയാണെങ്കിലും നലിപ്യതേ ആ പ്രവൃത്തിയിൽ ചേർന്ന് പ്രവൃത്തിയുമായിട്ട് അദ്ദേഹത്തിന് അറ്റാച്ച്മെന്റും ബന്ധവും ഉണ്ടാകുന്നില്ല നവ കിഞ്ചിത് കരോമി ഇതി യുക്തോ മന്യത്തെ തത്വവിത് തത്വവിത് യഥാർത്ഥ സത്യം അറിയാവുന്ന ജ്ഞാനി ന മന്യതേ അദ്ദേഹം ഒരിക്കലും വിചാരിക്കുന്നില്ല എന്താ വിചാരിക്കാത്തത് കിഞ്ചിത് കരോമി ഇതി ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ഒരു കാര്യം ചെയ്തു ഞാൻ ആ കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് അദ്ദേഹം വിചാരിക്കുന്നില്ല കാരണം അദ്ദേഹം സ്വയം ഒരു ഉപകരണം മാത്രമാണ് പ്രകൃതിയുടെ കയ്യിൽ താനാണ് ചെയ്യുന്നത് എന്നോ താൻ ചെയ്യുമെന്നോ താൻ ചെയ്തു എന്നോ ഒരു സന്യാസ നിലവാരത്തിലെത്തിയിരിക്കുന്ന കർമ്മയോഗി ഒരിക്കലും വിചാരിക്കുന്നില്ല ഏതെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശാന്തമായിട്ടിരിക്കുമ്പോഴും പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിംഗ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ വളരെ രസകരമായിട്ടുള്ള വാക്കാണത് ഇതില് അദ്ദേഹം കാണുന്നു കേൾക്കുന്നു സ്പർശിക്കുന്നു ശ്വസിക്കുന്നു ഭക്ഷിക്കുന്നു നടക്കുന്നു അതുപോലെ തന്നെ ഉറങ്ങുന്നു ശ്വസിക്കുന്നു ഇതെല്ലാം അദ്ദേഹം നിരന്തരം ചെയ്യുമ്പോഴും താനാണ് ചെയ്യുന്നത് എന്ന രീതിയിലല്ല തന്നിലുള്ള ജീവാത്മ ചൈതന്യം ശരീരത്തെ കൊണ്ട് ചെയ്യിക്കുകയാണ് എന്ന് അദ്ദേഹം ധരിക്കുന്നു ഇത് ശാസ്ത്രീയമായിട്ട് ശരിയാണ് താനും നൂറ് ശതമാനവും ശരിയായിട്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഫിനോമിനനാണ് ശ്രീകൃഷ്ണന്റെ ഈ എക്സ്പ്ലനേഷൻ അതേ വരികളുടെ തുടർച്ചയാണ് ഇനിയുള്ളതും പ്രലപൻ വിസൃജൻ ഗൃണ്ണൻ ഉന്മിഷൻ നിമിഷൻ അഭി സംസാരിക്കുന്നു അതുപോലെ തന്നെ വിസർജിക്കുന്നു അതുപോലെ തന്നെ സ്വീകരിക്കുന്നു കണ്ണടയ്ക്കുന്നു കണ്ണ് തുറക്കുന്നു ഇതെല്ലാം അനുനിമിഷം ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതിധാരയൻ ഓരോ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് ആ ഇന്ദ്രിയങ്ങളുടെ ധർമ്മം അപ്രകാരമായത് കൊണ്ടാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ താനാണ് ചെയ്യുന്നത് എന്ന് ധരിക്കാതെ ഇന്ദ്രിയങ്ങൾക്ക് ആ ധർമ്മം അനുഷ്ഠിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അവ ആ ധർമ്മം അനുഷ്ഠിക്കുന്നു എന്ന് ധരിച്ച് കർമ്മം ചെയ്യുന്നു പ്രവർത്തിക്കുന്നു അദ്ദേഹം ജീവിക്കുകയും അപ്രകാരം തന്നെ ചെയ്യുന്നു ബ്രഹ്മണ്യാധായ കർമാണി സംഘം ത്യക്വാ കരോതി യഹ സംഘം ത്യക്വാ യഹ കരോതി അറ്റാച്ച്മെന്റ് ഇല്ലാതെയായിട്ട് ത്യജിച്ചിട്ട് യഹ കരോതി ആരാണോ ചെയ്യുന്നത് ഏത് രീതിയിൽ ബ്രഹ്മണ്യാധായ ബ്രഹ്മചൈതന്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കർമാണി കർമ്മങ്ങൾ സംഘം ത്യക്വ അറ്റാച്ച്മെന്റിൽ നിന്ന് മോചിതനായിട്ട് യഹ കരോതി ആരാണോ ചെയ്യുന്നത് ലിപ്യത്തെ ന സപാപേന പത്മ പത്രമിവാംബസാഹ താമര ഇലയില് വെള്ളം വീഴുമ്പോൾ ആ വെള്ളം ഇലയിൽ പറ്റാത്തതുപോലെ പത്മപത്രം താമര ഇലയിലെ ഇവ അംബഷ അതിനകത്ത് വെള്ളം വീണാൽ ആ പത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല അതുപോലെ തന്നെ കർമ്മം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ന സപാപേന പാപവുമായി അദ്ദേഹത്തിന് യാതൊരു ബന്ധവും ഉണ്ടാകുന്നില്ല അദ്ദേഹം ചെയ്യുന്ന കർമ്മത്തില് പാപഫലം പാപത്തിന്റെ റിസൾട്ട് അദ്ദേഹത്തിനെ ബാധിക്കില്ല അദ്ദേഹം പാപിയാകുന്നില്ല പാപം അദ്ദേഹത്തെ ഒരു കാരണവശാലും സ്പർശിക്കുകയും ചെയ്യുന്നില്ല കായേന മനസാ കേവലൈഹി ഇന്ദ്രിയൈരപി കായേന മനസ് ശരീരം കൊണ്ട് മനസ്സാ മനസ്സുകൊണ്ട് ബുദ്ധ്യാ ബുദ്ധി കൊണ്ട് കേവലൈഹി ഇന്ദ്രിയൈരപി കേവലം ഇന്ദ്രിയം കൊണ്ടുപോലും യോഗിന കർമ്മ യോഗികൾ കർമ്മം ചെയ്യാറുണ്ട് പക്ഷെ അവർ ചെയ്യുന്ന കർമ്മം സംഘം ത്യക്വ ആത്മശുദ്ധയെ അറ്റാച്ച്മെന്റിൽ നിന്ന് മോചിതരായിട്ട് കൊണ്ടാണ് ഓരോ യോഗിയും കർമ്മം ചെയ്യുന്നത് അവര് ചെയ്യുന്ന ഓരോ കർമ്മത്തിലും അത് ശരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും ബുദ്ധിപരമാണെങ്കിലും ഇന്ദ്രിയ അധിഷ്ഠിതമാണെങ്കിലും തന്നെ അതിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാതെയാണ് കർമ്മയോഗികള് ഉദാത്തമായ കർമ്മം അനുഷ്ഠിക്കുന്നത് യുക്ത കർമ്മഫലം ത്യക്വ ശാന്തിമാപ്നോതി ഇഷ്ടിക്കിയും നൈഷ്ടിക്കിയും യുക്ത കർമ്മബലം തെക്വ ഇത്രയും ശ്രേഷ്ഠനായ വ്യക്തി കർമ്മബലത്തെ ഉപേക്ഷിച്ചിട്ട് തെക്വ ഉപേക്ഷിച്ചിട്ട് ശാന്തിമാപ്നോതി പരമമായ സമാധാനത്തെ പ്രാപിക്കുന്നു നൈഷ്ടികിയും സ്ഥിരമായിട്ടുള്ള ശാന്തിയെ അദ്ദേഹം പ്രാപിക്കുന്നു അയുക്ത അപ്രകാരമല്ലാത്ത വ്യക്തി കാമകാരേണ ഫലേശക്തോ നിബദ്ധ്യത ആഗ്രഹം കൊണ്ട് അത്യാഗ്രഹം കൊണ്ട് കാമകാരേണ ഫലേ അതിൻ്റെ റിവാർഡിനുള്ള അറ്റാച്ച്മെന്റ് കൊണ്ട് ശക്തോ നിബദ്ധ്യതേ അദ്ദേഹമാണെങ്കിൽ ഈ കർമ്മവും കർമ്മഫലവുമായിട്ട് നിരന്തരമായി ബന്ധിക്കപ്പെട്ടുകൊണ്ട് വർത്തിക്കുന്നു അതേ സമയത്ത് അശക്തനാണെങ്കിൽ യാതൊരു കാരണവശാലും കർമ്മത്തിലും കർമ്മഫലത്തിലും ബന്ധിക്കപ്പെടുന്നില്ല ശക്തനാണെങ്കിൽ കർമ്മത്തിലും കർമ്മഫലത്തിലും നിരന്തരമായി ബന്ധിക്കപ്പെടുകയും ചെയ്യുന്നു ശരീരത്തിലെ ചൈതന്യത്തെക്കുറിച്ചാണ് അടുത്ത് ശ്രീകൃഷ്ണൻ പറയുന്നത് സർവകർമാണി മനസ്സാ സന്യസ്യാ തേ സുഖം വശി എല്ലാ കർമ്മങ്ങളെയും സർവകർമാണി മനസ്സാ സന്യസ്യ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ട് അതായത് ഡിറ്റാച്ച്ഡ് ആയിട്ട് തേ സുഖം വശി സുഖമായിട്ട് സെൽഫ് കൺട്രോൾഡ് ആയിട്ട് വശി സെൽഫ് കൺട്രോൾഡ് ആയിട്ട് നവദ്വാരേ പുരേദേഹി നവദ്വാരം ഒൻപത് സുഷിരങ്ങളുള്ളതായ പുരം പട്ടണത്തില് അതായത് ശരീരത്തില് പുരുഷൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം പുരേ വസതീതി പുരുഷ അപ്പൊ നമ്മളുടെ ശരീരത്തെയാണ് ഇവിടെ പുരം എന്ന് പറയുന്നത് നവദ്വാരേ പുരേ ദേഹി നൈവ കുർവൻ നകാരയൻ ആ ശരീരത്തിനകത്തുള്ള ദേഹി എന്ന ചൈതന്യം ഒരു പ്രവൃത്തിയും ചെയ്യുകയോ ചെയ്യിക്കുകയോ ചെയ്യുന്നില്ല അതായത് ആ ദേഹി ഈശ്വര ചൈതന്യമായ ജീവാത്മാവ് പ്രവർത്തിക്കുന്നുമില്ല പ്രവർത്തിപ്പിക്കുന്നുമില്ല അതേ സമയത്ത് സെൽഫ് കൺട്രോൾഡ് ആയിട്ട് ശരീരത്തിൻ്റെ ചൈതന്യത്തിനും കാരണഭൂതമായിട്ട് അത് വർത്തിക്കുന്നുമുണ്ട് അതായത് ജീവാത്മാവിന് കർമ്മബന്ധമില്ല എന്ന് വിവരിക്കുകയായിരുന്നു ശ്രീകൃഷ്ണൻ ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഹു ഒരു പ്രവൃത്തിയുടെയും കർത്തൃത്വമോ ന കർമാണി ഒരു തരത്തിലുള്ള കർമ്മമോ ലോകസ്യ സൃജതി പ്രഭുഹു ലോകസ്യ സൃജതി പ്രഭുഹു പ്രഭു സൃഷ്ടികർത്താവ് ലോകത്തിനായിക്കൊണ്ട് ചെയ്തിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല ന കർമ്മഫല സംയോഗം കർമ്മഫലത്തോടുള്ള അറ്റാച്ച്മെന്റും സൃഷ്ടികർത്താവ് ഉണ്ടാക്കിയിട്ടില്ല അതേ സമയത്ത് സ്വഭാവസ്തു പ്രവർത്തതേ എല്ലാം പ്രകൃതിയുടെ ഗുണം കൊണ്ട് ചുറ്റുപാടുകളുടെ സമ്മർദ്ദം കൊണ്ട് തന്നിലുണ്ടാകുന്ന സ്വഭാവം ഇൻഹറന്റ് സ്വഭാവം ഇൻഹറന്റ് ആയിട്ടുള്ള ക്വാളിറ്റിയിലൂടെയാണ് ഇത് സംഭവിക്കുന്നത് അതിൻ്റെ അർത്ഥം ഏതെങ്കിലും പ്രവൃത്തിയോ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വമോ ലോകത്തിന് ജനങ്ങൾക്ക് ഭൂതങ്ങൾക്കായിക്കൊണ്ട് സർവചരാചരങ്ങൾക്കുമായിക്കൊണ്ട് സൃഷ്ടികർത്താവ് ഉണ്ടാക്കിയിട്ടില്ല കർമ്മവും ഉണ്ടാക്കിയിട്ടില്ല കർമ്മഫലവും ഉണ്ടാക്കിയിട്ടില്ല കർമ്മഫലത്തോടുള്ള ബന്ധവും സൃഷ്ടികർത്താവ് ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് നമ്മളുടെ ചുറ്റുപാടുകളുടെ സമ്മർദ്ദം സ്വാധീനം കൊണ്ട് മാത്രമാണ് പാപം സുഹൃതം വിഭുഹു അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ നാദത്തെ കസ്യചിത് പാപം ആർക്കും സൃഷ്ടികർത്താവ് പാപം കൊടുക്കുന്നില്ല നച്ച ഏവ സുഹൃതം വിഭുഹു ആർക്കും പുണ്യവും കൊടുക്കുന്നില്ല സൃഷ്ടികർത്താവ് അജ്ഞാനേന അജ്ഞാനം കൊണ്ട് ആവൃതം മൂടിയിരിക്കുന്ന ജ്ഞാനം ആ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അറിവ് അതായത് അജ്ഞാനം കൊണ്ട് മൂടിയിരിക്കുന്ന അറിവ് തേന മുഖ്യം തിജന്തവ ആ അറിവ് കൊണ്ട് എല്ലാ ജീവജാലങ്ങളും വർത്തിക്കുന്നു അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി സ്വഭാവം ജീവിതരീതി ചൈതന്യം കർമ്മം ആവരണം ചെയ്തിരിക്കുന്നു അവരുടെ അജ്ഞാനം കൊണ്ടാണ് അവര് ഒരു പ്രത്യേക ജ്ഞാനത്തിലൂടെ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതറിവാണോ അവർക്കുള്ളത് ആ അറിവ് അജ്ഞാനത്താൽ ആവൃതമാണ് അജ്ഞാനത്താൽ ആവൃതമായ അവരുടെ അറിവ് കൊണ്ട് ജീവജാലങ്ങൾ പലതും ആണ് പലതുമല്ല എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നു മറ്റൊരർത്ഥത്തില് പാപവും പുണ്യവുമെല്ലാം ഈശ്വരൻ തന്നതാണെന്ന് ധരിച്ച് അവർ വർത്തിക്കുന്നു എന്നർത്ഥം ഈശ്വരൻ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ജ്ഞാനീനതു അജ്ഞാനം യേഷാം നാശിതമാത്മന നാശിതമാത്മന സ്വന്തം ആത്മചൈതന്യത്തിൻ്റെ അറിവുകൊണ്ട് യേഷാം ആരുടേതാണോ അജ്ഞാനം ജ്ഞാനേന അജ്ഞാനം ജ്ഞാനം കൊണ്ട് മാറ്റപ്പെടുന്നത് തേഷാം ആദിത്യവജ്ഞാനം അവരില് ആദിത്യനെ പോലെ പ്രഭാപൂരിതമായ ജ്ഞാനം പ്രകാശയതി തത്പരം അതിനുശേഷം പ്രകാശിക്കുവാൻ തുടങ്ങും ഏതിനുശേഷം അജ്ഞാനം ആത്മജ്ഞാനം കൊണ്ട് നീക്കം ചെയ്യുന്ന നിമിഷത്തിൽ യഥാർത്ഥ ജ്ഞാനം ആദിത്യവജ്ഞാനം പ്രകാശയതി ആദിത്യന് തുല്യമായ പ്രഭാപൂരിതമായ ജ്ഞാനം പ്രകാശിക്കുവാൻ തുടങ്ങും അതായത് യഥാർത്ഥത്തിൽ ആത്മചൈതന്യത്തെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വലിയ അവസാനത്തെ അറിവ് തദ്ബുദ്ധ്യസ്തദാത്മാന സ്തന്നിഷ്ട തത്പരായണാഹ ആ ആത്മചൈതന്യത്തില് ബുദ്ധി കേന്ദ്രീകരിച്ച് തദ്ബുദ്ധ്യസ്തദാത്മാന ആ ആത്മാവിൽ തന്നെ വർത്തിച്ച് സ്തന്നിഷ്ഠ ആത്മാവിനെ തന്നെ ഉപാസിച്ച് തത്പരായണാഹ അതിനെ തന്നെ സ്തുതിച്ച് ഗച്ഛന്ത്യ അപുനരാവൃത്തി ആരാണോ വീണ്ടും വീണ്ടുമുള്ള ജനന മരണങ്ങളിൽ നിന്ന് മോചനം നേടുന്നത് ജ്ഞാന നിർധൂതകൽമഷ ആ വ്യക്തിയുടെ ജ്ഞാനമാണ് സർവവിധത്തിലുള്ള പാപത്തിൽ നിന്നും മോചനം നേടിത്തരുന്ന അറിവ് അതായത് ആത്മജ്ഞാനത്തിൻ്റെ പെർഫെക്ഷനിലെത്തിയ വ്യക്തിയുടെ ജ്ഞാനമാണ് എല്ലാവിധത്തിലുള്ള പാപമോചനത്തിനും കാരണമാകുന്ന ജ്ഞാനം അപ്രകാരം ഒരു ജ്ഞാനം ഒരു വ്യക്തിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവസ്വഭാഗേ ച പണ്ഡിതാഹ സമദർശിന വിദ്യാ വിനയ സമ്പന്നനായ ഒരു ബ്രാഹ്മണനെയും അതുപോലെ പശുവിനെയും ഗവി അതുപോലെ ആനയെയും ഹസ്തിനി ശുനി അതുപോലെ എലിയെയും ചൈവ സ്വപാകേച്ച എലിയെ പാകം ചെയ്ത് തിന്നുന്ന കാട്ടാളനെയും പണ്ഡിതാഹ സമദർശിന ഈ അവസ്ഥയിലെത്തിയ പണ്ഡിതൻ തുല്യമായിട്ട് മാത്രമേ കാണുള്ളൂ ഒരു കാരണവശാലും അവരിൽ വ്യത്യാസമുണ്ടെന്ന് അദ്ദേഹം അംഗീകരിച്ചില്ല അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടില്ല കാരണം സർവചരാചരങ്ങളിലും വർത്തിക്കുന്ന ചൈതന്യം ഒന്ന് തന്നെയാണ് അത് പശുവിലും ബ്രാഹ്മണനിലും ആനയിലും എലിയിലും എലിയെ പാകം ചെയ്യുന്ന കാട്ടാളനിലും വസിക്കുന്നതായ വർത്തിക്കുന്നതായ ഒരു ചൈതന്യം ആധുനിക ശാസ്ത്രപ്രകാരം ദ അൾട്ടിമേറ്റ് ബയോകെമിക്കൽ എനർജി എന്ന് വേണമെങ്കിൽ പറയാം ആ എനർജിയെ തിരിച്ചറിയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ എനർജി വസിക്കുന്ന പുരമായ ശരീരം അത് ഏത് മൃഗത്തിൻ്റെതാണെങ്കിലും ഏത് മനുഷ്യരുടേതാണെങ്കിലും അദ്ദേഹത്തിന് വ്യത്യാസം കാണുവാൻ സാധ്യമല്ല ഇഹ ഏവ തൈർജിത സർഗോ യേശാം സാമ്യേ സ്ഥിതം മനഃ ഇവിടെ തന്നെ സർവതും അതിജീവിച്ച മനസ്സ് തുല്യവീക്ഷണത്തോടുകൂടി ആരിലാണോ വർത്തിക്കുന്നത് ഏഷാം സാമ്യേ സ്ഥിതം മനഃ തുല്യ വീക്ഷണത്തോടുകൂടി ആരിലാണോ വർത്തിക്കുന്നത് നിർദോഷം ഹി സമം ബ്രഹ്മ ദോഷരഹിതമായ ബ്രഹ്മചൈതന്യം സർവരിലും തുല്യമായ രീതിയിൽ വർത്തിക്കുന്ന സമം ബ്രഹ്മചൈതന്യം തസ്മാത് അതുകൊണ്ട് തന്നെ ബ്രഹ്മാണി സ്ഥിത അദ്ദേഹത്തിൻ്റെ മനസ്സും ആ ബ്രഹ്മചൈതന്യത്തിൽ തന്നെ വർത്തിക്കുന്നു അദ്ദേഹത്തിൻ്റെ അസ്തിത്വവും ബ്രഹ്മചൈതന്യത്തിൽ തന്നെയാണ് ആ ബ്രഹ്മചൈതന്യത്തിൻ്റെ പ്രത്യേകത എന്താണ് നിർദോഷം ദോഷരഹിതമായ ചൈതന്യമാണ് സമമാണ് എല്ലാവരിലും തുല്യമായി വർത്തിക്കുന്ന ചൈതന്യമാണത് അതുകൊണ്ട് ആ അവസാനത്തെ തുല്യമായ അവസ്ഥയിൽ വർത്തിക്കുന്ന ബ്രഹ്മചൈതന്യത്തില് ഏതൊരു മനുഷ്യന്റെ മനസ്സാണോ വിരമിക്കുന്നത് വിരാജിക്കുന്നത് വർത്തിക്കുന്നത് അദ്ദേഹം ബ്രഹ്മദർശിയായ യോഗിയാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ അത് കേട്ട് അദ്ദേഹം ആനന്ദ നൃത്തം ചെയ്യാറില്ല ന ഉദ്വജേത് അപ്രാപ്യ ചാപ്രിയം ആരെങ്കിലും ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ ന ഉദ്വജേത് പ്രാപ്യ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്താൽ അതിൽ അദ്ദേഹത്തിന് ദുഃഖവും ഉണ്ടാകാറില്ല സ്ഥിര ബുദ്ധിരസമ്മൂഢോ ബ്രഹ്മവിത് ബ്രഹ്മണിസ്ഥിത ബുദ്ധിയോടുകൂടി ഇരിക്കുന്നതായ ആ വ്യക്തി അസമ്മൂഢനാണ് അദ്ദേഹം ഒരു കാരണവശാലും മൂഢനല്ല ഏറ്റവും ബുദ്ധിമാനായ സ്ഥിര ബുദ്ധിയുള്ള ആ വ്യക്തി ബ്രഹ്മവിത് ബ്രാഹ്മണി സ്ഥിത ഏറ്റവും ഉജ്ജ്വലമായ ആ ബ്രഹ്മചൈതന്യത്തിൽ തന്നെ വർത്തിക്കുന്നു ബാഹ്യസ്പർശേഷു അസക്താത്മ ബാഹ്യമായ സുഖങ്ങളിൽ നിന്ന് അസക്തമായ ആത്മചൈതന്യത്തോടുകൂടി വിന്ദന്ത്യാത്മനി യത് സുഖം ആത്മചൈതന്യത്തിൽ നിരന്തരം വസിച്ചുള്ള സുഖം അനുഭവിച്ച് സ ബ്രഹ്മയോഗ ബ്രഹ്മയോഗയുക്താത്മാ ബ്രഹ്മചൈതന്യത്തോടു കൂടിയ ആത്മചൈതന്യത്തെ അറിഞ്ഞുകൊണ്ട് സ അദ്ദേഹം സുഖം അക്ഷയം അശ്നുതി അക്ഷയമായ സുഖത്തെ അനുഭവിക്കുന്നു ഇപ്രകാരം ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായിട്ടുള്ള ചേഷ്ടകളോട് ബാഹ്യമായിട്ടുള്ള സുഖഭോഗ വസ്തുക്കളോട് മിനിമം അട്രാക്ഷനും അഫിനിറ്റിയും വെച്ചുകൊണ്ട് കർമ്മത്തിൽ നിരതനായിട്ട് പരമമായ ചൈതന്യം ഈശ്വര ചൈതന്യമാണെന്ന വ്യക്തമായ ബോധത്തോടുകൂടി നിരന്തരം കർമ്മനിരതനാകുന്ന വ്യക്തിയാണ് അക്ഷയമായ ക്ഷയമില്ലാത്ത നാശമില്ലാത്ത അവസാനമില്ലാത്തതായ സുഖത്തെ പ്രാപിക്കുന്നത് അപ്രകാരം നാമം കർമ്മത്തിൽ മുഴുകിക്കൊണ്ട് നിരന്തരമായ ഈശ്വരാർപ്പണമായിട്ട് ബ്രഹ്മാർപ്പണമായിട്ട് ആ കർമ്മം ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സുഖം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത് കർമ്മയോഗത്തിൻ്റെ സുഖം നിരന്തരം കർമ്മം യജ്ഞം പോലെ അനുഷ്ഠിക്കുന്നതിൻ്റെ സുഖം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്